സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരകളിൽ വേദങ്ങളുടെയും ബ്രാഹ്മണങ്ങളുടെയും ആരണ്യകങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും പ്രഭാഷണ പരമ്പരകൾ കഴിഞ്ഞ് വേദാംഗങ്ങളിൽ വൈദിക സാഹിത്യത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനങ്ങളായ ശിക്ഷ നിരുക്തം വ്യാകരണം ചന്തശാസ്ത്രം കൽപ്പശാസ്ത്രം എന്നീ ഗ്രന്ഥങ്ങളുടെ സമഗ്രവും എന്നാൽ ഉപരിപ്ലവവുമായ വിവരണം കേട്ടതിനു ശേഷം കഴിഞ്ഞ ദിവസം നിങ്ങൾ അഞ്ചാമത്തെ വേദാംഗം ആയ അതിബൃഹത്തായ കൽപ്പശാസ്ത്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഗൃഹ്യസൂത്രവും ശ്രൗതസൂത്രവും ശ്രവിക്കുകയുണ്ടായി ഒരു ഗൃഹസ്ഥൻ അനുദിനം ആചരിക്കേണ്ട ആചാരങ്ങൾ എവിടെയാണ് വിവരിക്കുന്നത് എന്നുള്ളതിന് ഉത്തരമായി ഭാരതീയ ഗൃഹ്യസൂത്രങ്ങളിലാണ് അവയുടെ സമഗ്രമായ വിജ്ഞാനമുള്ളത് എന്ന് മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ തന്നെ രാഷ്ട്രം ഏകത്വഭാവം സ്വീകരിച്ചിരുന്ന പൂർവ്വഭാരതത്തിൽ രാജനൈതികത്തിനും സോകോൾഡ് പൊളിറ്റിക്സിനും ഉപരിയായി ആത്മീയ തന്തുക്കളിലൂടെ ഭാരതത്തിൽ ഏകാത്മത നിലനിന്നിരുന്നത് ആത്മീയതയും ശാസ്ത്രീയതയും സമഞ്ജസമായി ചേർന്നിരുന്ന യാഗയജ്ഞ കർമ്മങ്ങളിലായിരുന്നു അല്പം അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും വേലിയേറ്റം പിന്നീടുള്ള കാലയളവിൽ യാഗയജ്ഞങ്ങളിൽ ഉണ്ടായിയെങ്കിലും രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്തുന്ന രാജാവിൻ്റെ അധികാരവും രാജാവിൻ്റെ ധാർമ്മിക ബോധവും എന്നും പ്രതിഫലിപ്പിച്ചിരുന്ന വിജ്ഞാന ഭണ്ഡാരങ്ങളുടെ കലവറയില്ലാത്ത ഉപദേശം സ്വീകരിച്ചിരുന്ന രാജാവും മന്ത്രിഗണങ്ങളും എല്ലാവരും ചേർന്ന് നടത്തിയിരുന്ന യാഗയജ്ഞങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ വ്യക്തമായ രീതിയിൽ വ്യക്തമായ വിധത്തിൽ രചിച്ചിരുന്നത് അല്ലെങ്കിൽ രചിക്കപ്പെട്ടിരുന്നത് അനവധി ശ്രൗതസൂത്രങ്ങളിലായിരുന്നു എന്നും വിവരിക്കുകയുണ്ടായി ഋഗ്വേദീയവും യജുർവേദീയവും സമവേദീയവുമായ ഗൃഹ്യസൂത്രങ്ങളെയും ശ്രൗതസൂത്രങ്ങളെയും കുറിച്ച് ഏകദേശ രൂപം സിദ്ധിച്ചതിനു ശേഷം അടുത്ത് നാം നീങ്ങുന്നത് ധർമ്മശാസ്ത്രങ്ങളിലേക്കാണ് അതിഗഹനവും എന്നാൽ അത്ര തന്നെ മനസ്സിലാക്കാൻ എളുപ്പവും വ്യക്തവുമായ നിയമാവലികളുടെ ഒരു പരമ്പരയാണ് ഭാരതത്തിൽ ധർമ്മസൂത്രങ്ങൾ ആചാര പ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭവോച്യുത എന്ന് ഞാൻ പറയുകയുണ്ടായി ഭഗവത്ഗീതയെ കൂട്ടിയതുകൊണ്ട് ഭാരതത്തിലെ സർവ സാമൂഹിക ആചാരങ്ങൾക്കും അടിസ്ഥാനം ധർമ്മശാസ്ത്രമാണ് എല്ലാ കർമ്മങ്ങൾക്കും ധർമ്മങ്ങൾക്കും അടിസ്ഥാനം ധർമ്മശാസ്ത്രമായതുകൊണ്ടാണ് ഭാരതം ഇന്നും ധർമ്മത്തിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്നത് കാലക്രമത്തിൽ വന്നിരിക്കുന്ന അനവധി ആചാരങ്ങൾ പിന്നീട് പിന്നീട് എഴുതപ്പെട്ടിരിക്കുന്ന ധർമ്മശാസ്ത്രങ്ങളിൽ ചേർത്തിട്ടുണ്ട് ഒരു ധർമ്മശാസ്ത്രം പോരേ എന്ന് ചോദിച്ചാൽ ഒരെണ്ണം പോരാ ദേശത്തിനും കാലത്തിനും മാറ്റങ്ങൾ വരുമ്പോൾ അവയുടെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആചാരങ്ങളിൽ മാറ്റം വരേണ്ടത് ആവശ്യമാണ് സ്വഗ്രാമേ പൂർണമാചാരം അന്യഗ്രാമേ തദർദ്ധകം പട്ടണേതു തത്പാദം യാത്രീ ശൂദ്രാദാചരതി എന്ന പറയാ സ്വന്തം ഗ്രാമത്തിൽ പൂർണ്ണമായിട്ടുള്ള ആചാരങ്ങൾ വേണം മറ്റൊരു ഗ്രാമത്തിൽ പകുതി മതി പട്ടണത്തിലാണെങ്കിൽ കാൽഭാഗം മതി യാത്രയിലാണെങ്കിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യമേ ഇല്ല ആചാര്യാത് പദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച ആചാരങ്ങളും ധർമ്മശാസ്ത്രവും ആചാര്യനിൽ നിന്ന് പഠിക്കേണ്ടത് പഠിച്ചത് ഉൾക്കൊള്ളേണ്ടത് വൺ ഫോർത്ത് ഓൺലി പിന്നെ കാൽഭാഗം ആചാരങ്ങൾ സ്വയം അറിഞ്ഞുണ്ടാകണം കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്തും മറ്റുള്ളവരുമായി ഇടപഴകിയും നമുക്ക് ലഭിക്കുമ്പോൾ അവസാനത്തെ കാൽഭാഗം കാലക്രമത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും additions and deletions are to be provided in all these customs and rituals അതുകൊണ്ട് ധർമ്മശാസ്ത്രങ്ങളിലെ ആചാരങ്ങൾ ദേശത്തിനും കാലത്തിനും സമയത്തിനും അതീതമല്ല അവയ്ക്ക് അനുബന്ധമാണ് മാറ്റങ്ങൾ അവിഭാജ്യ ഘടകങ്ങളാണ് അതുകൊണ്ട് ധർമ്മശാസ്ത്രത്തെ സ്മൃതികൾ എന്നും പറയുന്നുണ്ട് അതിഗംഭീരമായ ധർമ്മശാസ്ത്രത്തിൽ ഒരു ധർമ്മശാസ്ത്രം പൂർണ്ണമായും ഞാനിവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം പുരാതന ഭാരതത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരവും വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ എപ്രകാരമാണ് ഓരോ കാര്യങ്ങളും നടന്നിരുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് വിഷ്ണു ധർമ്മശാസ്ത്രം അഥവാ വിഷ്ണു സ്മൃതിയുടെ നൂറധ്യായങ്ങളിൽ വിവരിക്കുന്ന വിഷയങ്ങളുടെ ഏതാനും തലക്കെട്ടുകൾ മാത്രം only I will be quoting here the titles from which you will be getting the informations on what these ധർമ്മശാസ്ത്രാസ് ആർ ഡീലിംഗ് വിത്ത് ഈ വിഷ്ണു സ്മൃതി അഥവാ വിഷ്ണു ധർമ്മശാസ്ത്രം യജുർവേദീയ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഭാരതീയ ജനസമൂഹത്തിന് പൂർണ്ണമായും അംഗീകാരം നേടിയിരുന്ന ഒരു അതിബൃഹത്തായ ഗ്രന്ഥമാണ് ഭൂമിദേവി വരാഹമൂർത്തിയായ വിഷ്ണുവിനോട് ധർമാചാരങ്ങൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ആ പ്രശ്നത്തിന് ഉത്തരമായിട്ട് വിഷ്ണു വിവരിക്കുന്നതായിട്ടാണ് വിഷ്ണു സ്മൃതി എഴുതിയിരിക്കുന്നത് ഭാരതത്തിൽ പണ്ട് മുതൽക്കേ ഒരു പതിവുണ്ടായിരുന്നു എല്ലാം ഞാനാണ് ചെയ്തത് ഞാനാണ് കണ്ടുപിടിച്ചത് ഞാനാണ് എഴുതിയത് എന്ന് പറയാറില്ല ഏത് ധർമ്മവും കർമ്മവും നീതിയും ന്യായവും എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് ഈശ്വരൻ വിവരിച്ചതായിട്ടാണ് എഴുതാറുള്ളത് അതുപോലെ തന്നെ ഈ ധർമ്മശാസ്ത്രത്തിൽ തുടക്കം വിഷ്ണുവിൻ്റെ സ്തുതി അതിനുശേഷം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരുടെ വ്യക്തമായ ധർമ്മങ്ങൾ ഇവിടെ വിവരിച്ചിട്ടുണ്ട് ഉത്തമം ചാധമം ച ഏതത് കർമ്മന വിദ്യതേ ഉത്തമം എന്ന ധർമ്മം കർമ്മമോ അധമം എന്ന കർമ്മമോ ഇല്ല ബ്രാഹ്മണരായാലും ക്ഷത്രിയരായാലും വൈശ്യരായാലും ശൂദ്രരായാലും സ്വധർമ്മം എന്നുള്ളതാണ് അത്യുത്തമവും മോക്ഷദായകവും എന്ന് വിവരിച്ചിട്ടുണ്ട് അതിനുശേഷം രാജാവിൻ്റെ ധർമ്മം രാജാവ് നീതിന്യായ നിർവഹണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധ ചെലുത്തേണ്ടത് എവിടെയെല്ലാമാണ് എന്ന് ഓരോ അധ്യായത്തിലും വിവരിക്കുന്ന ഭാഗത്തിൽ അളവുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വെയിറ്റ് ആൻഡ് വോളിയം വളരെ വ്യക്തമായി അവിടെ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊതുവെ തൂക്കവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അനുശാസിക്കാത്തവർക്ക് നൽകേണ്ട നിയമങ്ങൾ അഗ്നിബാധയിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ രാജാവ് നൽകേണ്ട ഇൻഷുറൻസ് തുക അതുപോലെ അഗ്നിക്ക് ഇരയായ ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും അതിന് കാരണം ഏതെങ്കിലും വ്യക്തിയാണെങ്കിൽ അയാളിൽ നിന്ന് ഇൻഷുറൻസ് തുക ഈടാക്കേണ്ടത് പുത്രപൗത്രാദികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മിശ്രജാതിയിൽ പിറന്ന പുത്രന്മാരുടെ അവകാശങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തുക്കൾ എത്രത്തോളം അവർക്ക് നൽകണം എന്നുള്ളതിൻ്റെ വിവരണം വസ്തുക്കൾ വിഭജിക്കുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പുത്രന്മാർക്കും പൗത്രന്മാർക്കും എത്ര വീതം നൽകണമെന്നുള്ളതിൻ്റെ വിവരണം അതുപോലെ തന്നെ ശവസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അശുദ്ധി അഥവാ പുലകുളിയുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ കാലഘട്ടത്തിൻ്റെ അളവുകളിൽ യുഗം മന്വന്തരം കൽപ്പം ബ്രഹ്മാവിന്റെ ആയുഷ്കാലം ഇവ എത്രയാണെന്ന വിവരണം ഒരു മഹായുഗം നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷവും അതില് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇത് നാല് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു രണ്ട് ഈസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിലുമാണ് എന്ന വിവരണം അതായത് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷമാണ് കലിയുഗം എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം വർഷം ദ്വാപരയുഗവും കലിയുഗത്തിൻ്റെ മൂന്നിരട്ടി ത്രേതായുഗവും കലിയുഗത്തിൻ്റെ നാലിരട്ടി കൃതയുഗവുമാണ് എന്ന വിവരണം ബ്രഹ്മകൽപ്പം എന്ന് പറയുന്നത് പതിനാല് മന്വന്തരങ്ങൾ ചേർന്നതാണെന്നും ഒരു മന്വന്തരം എഴുപത്തിരണ്ട് മഹായുഗങ്ങൾ വീതം ചേർന്നതാണെന്നുമുള്ള വിവരണം ആ വിവരണം നൽകിയതിനു ശേഷം വീണ്ടും വിവാഹ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അവയുടെ നിയമങ്ങൾ പ്രോപ്പർട്ടി പാർട്ടിസിപ്പേഷൻ വിവാഹവും തമ്മിലുള്ള ബന്ധം ഭാര്യയുടെ ധർമ്മം ഭാര്യയുടെ ധാർമ്മിക അവകാശങ്ങൾ ഡ്യൂട്ടി മാത്രമല്ല പ്രിവിലേജസും അതുപോലെ തന്നെ ഷോഡശ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടി ജനിക്കുമ്പോൾ നടത്തേണ്ട ധാർമ്മിക സോഷ്യൽ ആചാരങ്ങൾ ഗൃഹ്യ ആചാരങ്ങൾ മാത്രമല്ല കുടുംബത്തിൽ നടക്കുന്ന ആചാരങ്ങൾ മാത്രമല്ല സാമൂഹികമായി അയൽവക്കാരും മറ്റു പ്രമാണികളും പങ്കെടുക്കുമ്പോൾ അവരെ സ്വീകരിക്കേണ്ടതും ആചരിക്കേണ്ടതും എപ്രകാരമാണെന്ന് വിവരിക്കുന്ന സോഷ്യൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വിവരണങ്ങൾ അതുപോലെ തന്നെ ഗുരു മാതാവ് പിതാവ് ബന്ധുജനങ്ങൾ ഇവരെ അഭിവാദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അവരെ വിളിക്കേണ്ടത് എപ്രകാരമാണെന്നും അവരോട് ഷോഡശ പൂജാകർമ്മങ്ങളെ അവരെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്നും വ്യക്തമായ ഭാഷയിൽ വിവരിക്കുന്നുണ്ട് ഇന്ന് അധ്യാപകനെ കാണുമ്പോൾ മടക്കിക്കുത്തഴിച്ചിടുന്നത് വിഷ്ണു വിഷ്ണുധർമ്മശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെയാണ് ചിലപ്പോൾ ചിലർ അധ്യാപകരുടെ മുമ്പിൽ വീടിയും സിഗരറ്റും എല്ലാം വലിക്കാറുണ്ട് പഴയ തലമുറ അപ്രകാരം ചെയ്തിരുന്നില്ല ധർമ്മശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നതനുസരിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത് തുടർന്ന് അഞ്ചു തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ ഏതെല്ലാമാണെന്നും ആ ഹീനകൃത്യങ്ങൾക്ക് വേണ്ട ശിക്ഷ ആണെന്നും ലഘുവായ പാപങ്ങൾ ഏതാണെന്നും ജാതി ഭ്രംശപാപം അതിൻ്റെ പ്രായശ്ചിത്തവും എന്താണെന്നും നരകങ്ങൾ സമൂഹത്തിലുണ്ടാകാവുന്ന ഡിഫക്ട്സ് അനുഭവിക്കുന്നതാണ് അതാണ് നരകത്തിൻ്റെ നിർവചനമെന്നും വിവരിക്കുന്നു കൂടാതെ ജന്തുഹിംസയിലുണ്ടാകുന്ന പാപങ്ങൾ അതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഈ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ നടത്തേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിത്യജീവിതത്തിലും മാസങ്ങളിലും വർഷങ്ങളിലും അനു അനുചരിക്കേണ്ട അനവധി വ്രതങ്ങൾ ഇവയെല്ലാം വിവരിച്ചതിനു ശേഷം മനുഷ്യഹത്യ മൃഗഹത്യ മദ്യപാനം മാംസഭക്ഷണം സ്വർണാപഹരണം പരസ്ത്രീ സംസർഗം അതുപോലെ തന്നെ അസന്മാർഗീക സഞ്ചാരം ഉള്ള പാപങ്ങൾ ദുഃഖകരമായ മനസ്സിൽ പ്രായശ്ചത്വ പ്രായശ്ചിത്ത രൂപത്തിൽ അനുശാസിക്കേണ്ടത് എങ്ങനെയാണെന്നും വ്യക്തമായി വിവരിക്കുന്നുണ്ട് പിന്നെ സാമൂഹിക ധാർമ്മിക നിലവാരത്തിൽ ഒരു ഗ്രഹസ്ഥനും ബ്രഹ്മചാരിയും സന്യാസിയും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവയിലുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങൾ ഏതാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രഹസ്ഥൻ സമൂഹത്തിന്റെ ആണിക്കല്ലായി വർത്തിക്കുന്ന ഗ്രഹസ്ഥൻ സകുടുംബം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് പൂജാവിധികളെക്കുറിച്ച് ഈശ്വരാരാധനയെക്കുറിച്ച് വിവരിച്ചതിന് ശേഷം സാമൂഹികമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണ കഴിക്കുന്ന നിയമാവലികൾ ഏതെല്ലാമാണ് എന്നും അതുപോലെ തന്നെ ഗൃഹസ്ഥൻ്റെ ആചാര വിചാര സ്വഭാവ മനോ ഇന്ദ്രിയ നിയന്ത്രണം ഏത് നിലവാരം വരെ ആവശ്യമുണ്ടെന്നും വ്യക്തമായി വിഷ്ണു ധർമ്മശാസ്ത്രം വിവരിക്കുന്നു കൂടാതെ വ്യക്തികൾ അനുഷ്ഠിക്കേണ്ട പിതൃപൂജ ശ്രാദ്ധകർമാദികൾ നക്ഷത്രവും തിഥിയും സമയവും അനുസരിച്ച് ആചരിക്കേണ്ട സത്കർമ്മങ്ങൾ ആ സത്കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന സാമൂഹിക ബന്ധവും വ്യക്തമായി വിവരിച്ചതിനു ശേഷം ഒരു ഗൃഹസ്ഥൻ ഓരോ വർണ്ണത്തിൽപ്പെട്ട വ്യക്തി സന്യാസി പുരോഹിതൻ രാജാവ് രാജകുടുംബാംഗങ്ങൾ അതുപോലെ തന്നെ ഈശ്വരസേവ നടത്തുന്ന വ്യക്തികൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തികൾ ഇവരെല്ലാം ഉപയോഗിക്കാൻ പാടില്ലാത്ത ദ്രവ്യങ്ങൾ ഏതെല്ലാമാണെന്നും വിവരിച്ചതിനു ശേഷം പിതൃക്കൾക്ക് ശ്രാദ്ധകർമ്മങ്ങൾ നടത്തുമ്പോൾ സാമൂഹികമായി അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ ഏതെല്ലാമാണെന്നും വിവരിക്കുന്നു ശ്രാദ്ധ കർമ്മങ്ങൾ നടത്തുമ്പോൾ അതിന് ക്ഷണിക്കപ്പെടാൻ യോഗ്യതയില്ലാത്ത ബ്രാഹ്മണരുടെ വിവരണവുമുണ്ട് ശ്രാദ്ധകർമ്മങ്ങളിൽ ബ്രാഹ്മണകർമ്മം അനുഷ്ഠിക്കാത്ത ഒരുവനെയും പ്രവേശിപ്പിക്കാറില്ല അതുപോലെ തന്നെ സ്ഥലങ്ങളും ശ്രാദ്ധകർമാദികൾ നടത്തേണ്ട ചുറ്റുപാടുകൾ ശാർദകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഇവയെല്ലാം വിവരിച്ചതിന് ശേഷം സത്കർമ്മങ്ങൾ വൈശാഖമാസത്തിലും മാഘമാസങ്ങളിലും നടത്തുമ്പോൾ നടത്തേണ്ട ദാനകർമാദികളും ആ ദാനങ്ങളിലൂടെ ലഭിക്കുന്ന മഹത്തായ പുണ്യകർമ്മവും മോക്ഷദായകങ്ങളായ സന്മാർഗിക പ്രതീകങ്ങളായ കർമ്മങ്ങളുടെ ഭാഗമാണ് എന്ന് വിവരിക്കുന്നു സാമൂഹിക ആവശ്യത്തിനു വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി കിണറും കുളവും ക്ഷേത്രവും ഭൂമിയുമെല്ലാം എപ്രകാരമാണ് സജ്ജസമാക്ക സമഞ്ജസമാക്കേണ്ടത് സജ്ജീകരിക്കേണ്ടത് എന്ന വിവരണവും അതിൽ നൽകിയിട്ടുണ്ട് ദാനം കൊടുക്കുന്ന വേളയിൽ ഇതേ കിണർ കുളം ക്ഷേത്രം ഭൂമി സ്വർണം വെള്ളി ഭക്ഷണം കുട തുടങ്ങിയവ ദാനം ചെയ്യുന്നതിൻ്റെ മഹത്വവും ദാനം സ്വീകരിക്കുവാൻ യോഗ്യതയുള്ള വ്യക്തികളുടെ വിവരണവും വ്യക്തമായി വിഷ്ണുധർമ്മശാസ്ത്രത്തിൽ പറയുന്നു ഗൃഹ്യ ആചാരങ്ങൾ അനുഷ്ഠിച്ച് പത്ത് മുപ്പത് വർഷത്തോളം ജീവിച്ചതിനു ശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന വ്യക്തി അനുചരിക്കേണ്ട അനുശാസിക്കേണ്ട സന്യാസ നിയമവും കർമ്മവും വിഷ്ണുധർമ്മശാസ്ത്രത്തിൻ്റെ അവസാന ഭാഗത്തിൽ വിവരിക്കുന്നുണ്ട് ആത്മീയതയുടെ മഹത്വവും വിഷ്ണുവിൻ്റെ സ്മൃതിയോടും കൂടി പൂജയോടും കൂടിയാണ് വിഷ്ണു സ്മൃതി അവസാനിക്കുന്നത് ഇതുകൂടാതെ വിഷ്ണുധർമ്മശാസ്ത്രത്തിലെ ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ അത്യുജ്വലങ്ങളാണ് എന്ന് പ്രത്യേകം സ്മരിക്കേണ്ടതാണ് ആറാമത്തെ അധ്യായത്തിൽ പൂർണ്ണമായിട്ടും കടം കൊടുക്കുന്നതിൻ്റെയും എടുക്കുന്നതിൻ്റെയും പലിശയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സ്വീകരിക്കുന്നതിൻ്റെയും നിയമങ്ങൾ വിവരിച്ചിട്ടുണ്ട് വൃദ്ധേരവി പുനർവൃദ്ധി ചക്രവൃദ്ധിരുദാഹൃത പലിശയ്ക്ക് വീണ്ടും പലിശ കൊടുക്കേണ്ടി വരുമ്പോഴാണ് ചക്രവൃദ്ധി അഥവാ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ന് വിഷ്ണുധർമ്മശാസ്ത്രം പറയുന്നു ദ്വികം ത്രികം ചതുഷ്കം ച പഞ്ചകം മാസവൃദ്ധി രണ്ട് ശതമാനമോ മൂന്ന് ശതമാനമോ നാല് ശതമാനമോ അഞ്ച് ശതമാനമോ ആണ് പെർ മന്ത് ഇൻട്രസ്റ്റ് സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളത് സപാതാധർമ്മ്യ മാസവൃദ്ധി പഞ്ചപണാതു വ്യാവഹാരികി ധാർമ്മികമായ ഇൻട്രസ്റ്റ് ഒന്നേകാൽ പെർസെൻ്റ് ആണെങ്കിൽ വ്യാവഹാരിക കമേഴ്ഷ്യൽ പർപ്പസിനുള്ള ലോണിൻ്റെ ഇൻട്രസ്റ്റ് അഞ്ച് പെർസെൻറ്റ് വരെയാകാം പെർ മന്ത് എന്ന വിവരണവും അതിനകത്തുണ്ട് അത് സുദീർഘമായ വിവരണങ്ങളായിട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത് ഏഴാമത്തെ അധ്യായം പൂർണ്ണമായും ആധുനിക ലോകത്തിൽ നിലവിലുള്ള ഡോക്യുമെന്റേഷൻ സിസ്റ്റം പോലെ തന്നെ മുദ്രപത്രങ്ങളുടെ വിവരണവും സാക്ഷികളുടെ വിവരണവും മുദ്രപത്രത്തിൽ എഴുതേണ്ട രീതിയുടെ വിവരണവും അതിൽ സൈൻ ചെയ്യേണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ധാർമ്മിക ബോധവും രാജാവ് ദൃക്സാക്ഷിയായി വരരുത് എന്നുള്ളതിനെക്കുറിച്ചും കുട്ടികളോ അന്ധനോ ഷണ്ടനോ അതുപോലെ തന്നെ പതിതനോ ഒരു കാരണവശാലും വിറ്റ്നസ്സായി വരരുത് എന്നുള്ള വിവരണവും ഈ ധർമ്മശാസ്ത്രത്തിൽ നൽകിയിരിക്കുന്നു ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പെർസെൻറ്റ് സമകാലീന പ്രാധാന്യമില്ലാത്ത വസ്തുതകൾ നൂറധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ടെങ്കിലും എൺപത്തി അഞ്ച് മുതൽക്ക് തൊണ്ണൂറ് ശതമാനം വരെയുള്ള വിഷ്ണുധർമ്മശാസ്ത്രത്തിലെ വിവരണം ആധുനിക കാലഘട്ടത്തിന് പോലും അത്യന്താപേക്ഷിതവും അനുയോജ്യവുമാണ് മറ്റൊരർത്ഥത്തിൽ ആ ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഫിഫ്റ്റി പെർസെൻറ്റ് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സാമൂഹിക ആചാരങ്ങളായി നാം എല്ലാം അനുഷ്ഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ധർമ്മശാസ്ത്രങ്ങൾ വെറും താത്വിക നിലവാരത്തിൽ മാത്രം നിലനിന്നിരുന്നതല്ല എന്നും പ്രായോഗിക നിലവാരത്തിൽ അഡീഷൻസ് ആൻഡ് ഡെലീഷൻസ് കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകൾക്കും വിധേയമായി കാലഘട്ടങ്ങളോളം നിലനിന്നിരുന്നതാണ് എന്നും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഇത്രയും മനസ്സിലാക്കുമ്പോൾ ഇനിയുള്ള ധർമ്മശാസ്ത്രങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഗൗതമ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് ഇരുപത്തിയെട്ട് അധ്യായങ്ങളിലുള്ള അധ്യായങ്ങളുള്ള അത്യുജ്വലമായൊരു ധർമ്മശാസ്ത്രമാണ് ഗൗതമധർമ്മശാസ്ത്രം ഇതിൽ വിവരിക്കുന്നത് ധർമ്മത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ് ധർമ്മം ആരംഭിക്കുന്നത് സത്പ്രവൃത്തിയിലൂടെ സദാചാരത്തിലൂടെയാണ് ധർമ്മം ആരംഭിക്കുന്നത് എന്ന് പറയുന്നു ഉപനയന കർമ്മം ശൗചവിധികള് മന്ത്രം ജപിക്കുന്നതിന് മുൻപ് അനുഷ്ഠിക്കേണ്ട ആചമന വിധികള് ബ്രഹ്മചര്യ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വിവരണം ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് അതുപോലെ തന്നെ അധ്യയന കാലത്തിലെ നിയമങ്ങൾ നാല് ആശ്രമങ്ങൾ ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം സന്യാസാശ്രമം വാനപ്രസ്ഥം എന്നിവയുടെ വ്യക്തമായ വിവരണങ്ങൾ ആ ആശ്രമത്തിൽ അനുഷ്ഠിക്കുന്ന വ്യക്തികൾ അനുദിനം ആചരിക്കേണ്ട ആചാരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ശ്രദ്ധയുടെ പ്രത്യേകത ഗ്രഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട വ്രതങ്ങളുടെ വിവരണം എട്ടു പ്രകാരത്തിലുള്ള വിവാഹം ആർക്കെല്ലാം അനുയോജ്യമാണ് എന്ന വിവരണം അതുപോലെ തന്നെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ രാജാവ് മന്ത്രി തുടങ്ങിയ വ്യത്യസ്ത സാമൂഹിക വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തികൾ അനുശാസിക്കേണ്ട വിവാഹ നിയമങ്ങൾ പഞ്ച മഹാവ്രതം വർണ്ണാനുസാരമുള്ള അതിഥി സൽക്കാരം ഒരു മിലിറ്ററിക്കാരൻ അതിഥിയെ സൽക്കരിക്കുന്നത് പോലെയല്ല ഒരു ബ്രാഹ്മണൻ അതിഥിയെ സൽക്കരിക്കേണ്ടത് രാജാവ് അതിഥിയെ സൽക്കരിക്കേണ്ടത് ഉപരാജാവ് അതിഥിയെ സൽക്കരിക്കേണ്ടത് മന്ത്രി അതിഥിയെ സൽക്കരിക്കേണ്ടതെല്ലാം വ്യത്യസ്ത ക്രമത്തിലും രീതിയിലുമാണ് എന്ന് ഈ ധർമ്മശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രാഹ്മണന് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടോ അത്രത്തോളം നിയമാവലികൾ കർശനമായി പാലിച്ചിരിക്കണമെന്നും അപ്രകാരം നിയമാവലികൾ പാലിക്കാത്ത ബ്രാഹ്മണന് യാതൊരു കാരണവശാലും സമൂഹത്തിൽ സ്ഥാനമില്ല എന്നും വ്യക്തമായി വിവരിക്കുന്നുണ്ട് നാൽപ്പത് സാംസ്കാരിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരിക്കേണ്ട ബ്രാഹ്മണന്റെ ലക്ഷണങ്ങൾ എന്താണെന്നും അഷ്ടവിധ ആധ്യാത്മിക ഗുണങ്ങൾ ബ്രാഹ്മണൻ എപ്രകാരം ഉണ്ടായിരിക്കണമെന്നും വിവരിക്കുന്നുണ്ട് കൂടാതെ നാല് വർണ്ണങ്ങളുടെയും അതിവിശിഷ്ടങ്ങളായ ധർമ്മങ്ങൾ രാജാവിൻ്റെ കർത്തവ്യം രാജാവ് ഇൻകം ടാക്സും സെയിൽ ടാക്സും പ്രോപ്പർട്ടി ടാക്സും ഗിഫ്റ്റ് ടാക്സും വ്യക്തമായി പിരിച്ചെടുക്കേണ്ടത് എപ്രകാരമാണെന്ന് വിവരിക്കുന്ന നിയമങ്ങൾ രാജ്യസമ്പത്തിൻ്റെ രക്ഷ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതിനും രാജാവ് അനുഷ്ഠിക്കേണ്ട ധാർമ്മിക ചര്യകൾ ഏതെല്ലാമാണെന്നും രാജപുരോഹിതന്റെ ഗുണം അതുപോലെ തന്നെ അപവാദം പരത്തുക അക്രമങ്ങൾ നടത്തുക വ്യഭിചരിക്കുക ബലാത്സംഗത്തിന് വിധേയമാവുക മോഷ്ടിക്കുക കടം വാങ്ങിയ തുക തിരിച്ചു കൊടുക്കാതിരിക്കുക തുടങ്ങിയവയ്ക്കുള്ള വ്യക്തമായ ശിക്ഷാ നിയമങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് പോലെ തന്നെ ഗൗതമധർമ്മസൂത്രത്തിൽ വിവരിക്കുന്നുണ്ട് അതുപോലെ സാക്ഷിക്ക് ഉണ്ടായി ഡോക്യുമെൻ്റ് എഴുതുന്ന സമയത്ത് കോടതി ശിക്ഷ വിധിക്കുന്ന സമയത്ത് രാജാവ് വിശകലനം ചെയ്യുന്ന സമയത്ത് പഞ്ചായത്ത് അംഗങ്ങളും പ്രതിനിധികളും വിവരണങ്ങൾ ചോദിക്കുന്ന സമയത്ത് സാക്ഷിയായി വരുന്ന വ്യക്തിക്കുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് എന്താണ് എന്നുള്ളതും ഗൗതമധർമ്മശാസ്ത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വിവരിക്കുന്നു തുടർന്ന് ശ്രാദ്ധകർമ്മങ്ങളെക്കുറിച്ചും ഭക്ഷണത്തിന് യോഗ്യരായ ഭക്ഷണം സ്വീകരിക്കാൻ യോഗ്യരായ ബ്രാഹ്മണരുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചും വേദ കുറിച്ചും വേദം അഭ്യസിക്കാൻ പാടില്ലാത്ത വ്യക്തികളുടെ കുറിച്ചും വിവരിച്ചതിനു ശേഷം ഭക്ഷ്യയോഗ്യമല്ലാത്ത പദാർത്ഥങ്ങളുടെ വിവരണം സ്ത്രീകളുടെ ധർമ്മം അതുപോലെ തന്നെ നിത്യകർമ്മത്തിലുണ്ടായിരിക്കുന്ന തെറ്റുകൾക്ക് അനുശാസിക്കേണ്ട പ്രായശ്ചിത്തം ജപകർമ്മവിധി ഹോമകർമ്മങ്ങൾ ആചമനവിധി ദാനങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അതുപോലെ തന്നെ ബ്രാഹ്മണഹത്യ ക്ഷത്രിയഹത്യ വൈശ്യഹത്യ ശൂദ്രഹത്യ ഗോഹത്യ തുടങ്ങിയ ഹത്യപാപങ്ങൾക്ക് ഉള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ മഹാപാതകത്തിൻ്റെ പ്രായശ്ചിത്തം അഥവാ പ്ലസ് ശിക്ഷ ഉപപാതകത്തിന്റെ പ്രായശ്ചിത്തവും ശിക്ഷയും വിവരിച്ചതിനു ശേഷം പിതൃസ്വത്തുക്കളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ഉജ്ജ്വലമായ വിവരണം നമുക്ക് കാണാൻ സാധിക്കും അവസാന ഭാഗത്തിൽ പുത്രന്മാരുടെ അവകാശങ്ങളും പുത്രന്മാരുടെ പ്രിവിലേജസും ഡ്യൂട്ടിയും വ്യക്തമായി വിവരിക്കുന്ന ഈ ഗൗതമധർമ്മശാസ്ത്രം വിഷ്ണു സ്മൃതിയെ പോലെ തന്നെ വിഷ്ണുധർമ്മശാസ്ത്രത്തെ പോലെ തന്നെ അത്യുജ്വലവും അതിലെ majority explanations are all even up to date useful and contemporary important significant to അതേ സ്ഥാനത്ത് ജാതീയതയുമായി ബന്ധപ്പെട്ട പല വിവരണങ്ങൾക്കും ഇന്ന് പ്രസക്തിയില്ല ഇന്ന് ജാതിയെ കാണുന്നത് പോലെ ആയിരുന്നില്ല പുരാതന ഭാരതത്തിൽ വർണ്ണാശ്രമധർമ്മം എന്ന് പ്രത്യേകം ഓർക്കുക കാരണം ജന്മനാൽ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേന ഇവ ബ്രാഹ്മണ ജന്മം കൊണ്ട് വെറും മനുഷ്യനും കർമ്മം കൊണ്ട് രണ്ടാം ജന്മം സ്വീകരിക്കുന്നവനും എത്തുമ്പോൾ മാത്രം ബ്രാഹ്മണനുമാകുന്ന ഒരവസ്ഥയായിരുന്നു ധർമ്മശാസ്ത്രങ്ങൾ എഴുതിയ കാലത്ത് ഭാരതത്തിലെ ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ബ്രാഹ്മണ തത്വം എന്ന് പറയുന്നത് ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത് ബ്രാഹ്മണോഭിക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേത് കർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ ശൂദ്രനേക്കാൾ എത്രയോ താഴെയാണ് സന്മാർഗിക പ്രവർത്തനത്തിലൂടെ ശൂദ്രന് ബ്രാഹ്മണനേക്കാൾ എത്രയോ ഉയരാൻ സാധിക്കുമെന്ന് ഭാരതീയർ പറഞ്ഞിരുന്നതിന് തെളിവാണ് വേദം മുഴുവനും വ്യസിച്ച വേദവ്യാസൻ മുക്കുവംശത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ വേദങ്ങളുടെ അൻപത്തിയേഴ് ശതമാനം റിക്കുകളും എഴുതിയ വിശ്വാമിത്രൻ ഗായത്രി മന്ത്രം ഉൾപ്പെടെയുള്ള മന്ത്രങ്ങൾ എഴുതിയ വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു ഐതരേയൻ ചണ്ടാളനായിരുന്നു മഹീദാസ ഐതരേയനാണ് ഐതരേയ ഉപനിഷത്തും ഐതരേയ ബ്രാഹ്മണവും ഐതരേയ ആരണ്യകവും മഹൈതരേയ ഉപനിഷത്തും എഴുതിയത് ഇപ്രകാരം നോക്കുകയാണെങ്കിൽ എത്രയോ വ്യക്തികൾ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് വ്യക്തമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ വേദമന്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നതിൽ ഭൂരിഭാഗവും ബ്രാഹ്മണരല്ലാത്തവരായിരുന്നു ഇന്നും സനാതനധർമ്മ അനുശാസകർ പൂജിക്കുന്നത് ക്ഷത്രിയനായ ശ്രീരാമനെയും O B C other backward കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ശ്രീകൃഷ്ണൻ എന്ന യാദവനെയുമാണ് ഒരു സ്ഥലത്തും ബ്രാഹ്മണനെയെ പൂജിക്കുന്നുള്ളൂ എന്ന് പറയാറില്ല കേരളം മുതൽക്ക് ഭാരതം ഇന്നും അതിന് തന്നെയാണ് പ്രസക്തി നൽകുന്നത് എന്ന് നാരായണ ഗുരുസ്വാമിയെയും ചട്ടമ്പി സ്വാമിയെയും സായിബാബയെയും മാതാ അമൃതാനന്ദമയിയെയും കുറിച്ചറിയുന്നവർക്ക് വ്യക്തമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതാണ് അനവധി അനുചരന്മാരിൽ സകല വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കളും അഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് വേണ്ട ജൂതന്മാരുൾപ്പെടെ സർവവിധ ജനതയുടെയും ആചാര്യന്മാരായി മാറിയിരിക്കുന്ന ഈ ശ്രേഷ്ഠ ഋഷിവര്യന്മാരുടെ കുലത്തിൽ ജനിച്ചവർക്ക് എവിടെയാണ് ബ്രാഹ്മണ്യമുള്ളത് എവിടെയാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ആവശ്യം വരുന്നത് അവർ അതിനേക്കാൾ എത്രയോ ഉയർന്ന് അവതാരങ്ങളുടെ നിലവാരത്തിലെത്തി കഴിയുമ്പോഴാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് വെറും ഷോ മെറ്റീരിയൽ ആണെന്ന് നാം അറിയുന്നത് അല്ലെങ്കിൽ അറിയേണ്ടത് ആ വിവരണങ്ങൾ ഈ ധർമ്മശാസ്ത്രത്തിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട് അടുത്തത് ബൗദ്ധായന ധർമ്മശാസ്ത്രമാണ് ധർമ്മശാസ്ത്രത്തിൽ കൽപ്പശാസ്ത്രത്തിൻ്റെ അവിഭാജ്യ ഭാഗമായ ബൗദ്ധായന ധർമ്മശാസ്ത്രത്തിലും ഇതേ വിവരണങ്ങൾ തന്നെയാണ് നൽകുന്നത് നേരത്തെ വിവരിച്ച ഗൗതമ ധർമ്മശാസ്ത്രത്തിലെയും വിഷ്ണുസ്മൃതികളിലെയും അതേ വിവരണങ്ങൾ ബൗദ്ധായന ധർമ്മസൂത്രത്തിലും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും യാത്രയ്ക്ക് മുൻപ് ആചരിക്കേണ്ട ആചാരങ്ങൾ ബ്രഹ്മചര്യ ആചാരങ്ങൾ തെറ്റുകൾക്കുള്ള ശിക്ഷാവിധികൾ ശൗച നിയമങ്ങൾ അനവധി തരത്തിലുള്ള യാഗങ്ങൾക്ക് അനുശാസിക്കേണ്ട നിയമങ്ങൾ ഇവയെല്ലാം ഒന്നാമത്തെ ഭാഗത്തിൽ വ്യക്തമായി ബൗദ്ധായന ധർമ്മശാസ്ത്രത്തിൽ നൽകുന്നുണ്ട് അതിപുരാതനമായൊരു ധർമ്മശാസ്ത്രമാണ് ബൗദ്ധായന ധർമ്മശാസ്ത്രം എന്ന് പ്രത്യേകം ഓർക്കുക ഏതാണ്ട് മൂന്ന് സഹസ്രാബ്ദങ്ങളെങ്കിലും പഴക്കമുള്ള ഈ ധർമ്മശാസ്ത്രത്തിലെ ഓരോ വിവരണവും അത്യുജ്വലമാണ് അതിപ്രാചീനവുമാണ് സമകാലീന പ്രസക്തവുമാണ് അവയിലെ തൊണ്ണൂറ് ശതമാനം വരികളും രണ്ടാമത്തെ ഭാഗത്തിൽ ബ്രഹ്മഹത്യാ പാപവും മറ്റ് പാപങ്ങളും അനുഷ്ഠിക്കുമ്പോൾ മറ്റു പാപങ്ങളും ചെയ്യുമ്പോൾ അവയ്ക്ക് നൽകേണ്ട ശിക്ഷകളെക്കുറിച്ചുള്ള വിവരണങ്ങളും ഗൃഹസ്ഥനാചരിക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും കർമ്മധർമ്മങ്ങളും വ്യക്തമായ ഭാഷയിൽ രണ്ടാമത്തെ ഭാഗത്തിൽ ബൗദ്ധായന ധർമ്മശാസ്ത്രത്തിൽ നൽകിയിട്ടുണ്ട് ഈ വിവരണങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല കാരണം നേരത്തെ പറഞ്ഞ അതേ വിവരണങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക ഇനിയുള്ള ധർമ്മശാസ്ത്രങ്ങൾ ഉപരിപ്ലവമായി മാത്രമേ വിവരിക്കുന്നുള്ളൂ കാരണം ധർമ്മശാസ്ത്രത്തിലെ വിവരണങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ബോധം നമുക്കുണ്ടാകുവാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും വിവരണങ്ങളിൽ നിന്ന്